മന്ത്രം പദപാഠം ഓം തൽ സവിതു വരേണ്യം ഭർഗ ദേവസ്യ ധീമഹി ധിയ യ ന പ്രചോദയാൽ ഓം തൽ സവിതു വരേണ്യം ഭർഗ ദേവസ്യ ധീമഹി ധിയ യ ന പ്രചോദയാൽ ഓം തൽ സവിതു वरेण्यं भर्ग देवस्य धीमहि धिय यः न प्रचोदयाल्